പദപാഠം പ്ര സ മിത്ര മർത്ത അസ്തു പ്രയസ്വാൻ യ തേ ആദിത്യ ശിക്ഷതി വ്രതേന ന ഹന്യതേ ന ഗീയതേ ത്വോത ന ഏനം അംഹ അശ്നോതി അന്തിത ന ദൂരാൽ പ്ര സ മിത്ര മർത്ത അസ്തു പ്രയസ്വാൻ യ തേ ആദിത്യ ശിക്ഷതി വ്രതേന ന ഹന്യതേ ന ഗീയതേ ത്വോത ന ഏനം അംഹ അശ്നോതി അന്തിത ന ദൂരാൽ പ്ര സഹ മിത്ര മർത്ത അസ്തു പ്രയസ്വാൻ യ തേ ആദിത്യ ശിക്ഷതി വ്രതേന ന ഹന്യതേ ന ഗീയതേ ത്വോത ന ഏനം അംഹ അശ്നോതി അന്തിത ന ദൂരാൽ